അപ്പൊ ദരിദ്രൻ തൃഷ്ണ വിശാലമായവനാണ് ഇതുപോലെ ഒരു സംഭവം കൂടെ ഓർമ്മ വരുന്നത് പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലായത് അതിപ്പോ മതി നന്നായി മനസ്സിലാകേണ്ടതാണ് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് പാറയിലെ കുറെ ആളുകൾ പോവുകയാണ് വിവേകാനന്ദപ്പാറയിൽ പോയി നിന്ന് കഴിഞ്ഞാല് സൂര്യാസ്തമയവും ചന്ദ്രോദയവും ചന്ദ്രാസ്തമയവും സൂര്യോദയവും ഒന്നിച്ച് കാണാം രാവിലെയും രാവിലെയായി ഒരു പൗർണമിയോടെടുത്താണ് ഇവരെല്ലാവരും വളരെ അകലെ പോകുന്നിട്ടുള്ളവരുണ്ട് വിദേശങ്ങളിൽ നിന്നുള്ളവരുണ്ട് മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നുള്ളവരുണ്ട് കേരളീയരുണ്ട് എല്ലാ വിഭവമുണ്ട് ലോഡ്ജൊക്കെ എടുത്ത് അത് താമസിക്കുക അന്നൊരു ദിവസം രാവിലെ ഒരു ദിവസം വൈകുന്നേരം പൗർണമിയുടെ തലേ ദിവസമായിട്ടാണ് വൈകുന്നേരം പോയി എല്ലാവരും കൂടെ കൂടി നോക്കിയിരിക്കുക വെള്ളത്തിന്റെ നടയിൽ വെള്ളത്തോളം നിന്ന പോലെ തന്നെയാണ് നിർണമേഷമായി നിൽക്ക നേത്രമേ ഭാഗ്യാലികാമിനിലേക്ക് ഒഴുകുന്നു സച്ചിദാനന്ദാമൃതം എന്ന മട്ടിൽ നിൽക്കുകയാണ് രണ്ട് സൈഡിലേക്ക് നോക്കുകയാണ് അപ്പോൾ അവർ കാരണേഹം വന്നങ്ങ് മൂടിപ്പോയി കൊണ്ടായിരുന്നു എല്ലാവരും തിരിച്ചു വന്നിട്ട് ലീവൊക്കെ ചിലർ നീട്ടി കാരണം ഇവിടം വരെ വന്നിട്ട് കാണാതെ പോയാൽ ഇനിയും വരണ്ടേ ഇത്രയും കാശ് മുടക്കണ്ടേ ഒരു ദിവസത്തെ ലീവോടെ ലീവ് ലീവ് നീട്ടി ലോഡ്ജിൽ റൂം വിട്ടതൊക്കെ വീണ്ടും പോയി എടുത്തു അപ്പം കുറെ ആളുകളുടെ അടുത്ത ദിവസത്തേക്കുള്ള ആളുകൂടായി അടുത്ത ദിവസം വെളുപ്പം കാലത്തെ പോയിരിക്കുകയാണ് വെളുപ്പം കാലത്തെ ആ ഉദിച്ചു വരുമ്പോഴേ അപ്പൊ പോയി അവിടെ പോയി നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് കുഴപ്പമൊന്നുമില്ല കർമ്മേഹമില്ല നല്ല സ്ഫടിക സന്താശമായ പൂർവാകാശം അപ്പോ പ്രാർത്ഥിക്കാൻ തന്നെ തോന്നി തുടങ്ങി വെളുപ്പം കാലത്തേറ്റ് കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഉദയഗിരി ചുവന്നു ഭാനുബിംബം വിളങ്ങി നളിനമുകുളജാലി മന്ദഹാസം തുടങ്ങി പനിമതി മറവായി സംഘനാദം മുഴങ്ങി ഉണരുക കണികൺമാനംബരേ തൃച്ചംബരേശ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ ആ രംഗം ഇങ്ങനെ വരുന്ന സമയമാണ് ഒറ്റ നോട്ടത്തിരിക്കുകയാണ് എല്ലാവരും പെട്ടെന്നൊരു ബഹളം അവിടെ സൂര്യൻ ഇങ്ങോട്ട് തുണിത്തു വരാൻ തുടങ്ങും പെട്ടെന്നൊരു ബഹളം ഇതാണൊക്കെ പാറയിൽ കിടന്ന് കുറെ ആളുകൾ എല്ലാവരും കിടന്ന് ടോർച്ചടിക്കുന്നു നിലത്തെല്ലാം നോക്കുന്നു ഭയങ്കര ബഹളം ചിലരിതൊന്നും കണ്ട കുലുങ്ങില്ലാത്തത് അവരും ഉദയം കണ്ടു അസ്തമയവും കണ്ടു ഉദയാസ്തമയം കണ്ടു കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു എന്ത് പറ്റി അപ്പൊ അതിലൊരുത്തൻ പറയാണ് ഒരുത്തൻ തപ്പാൻ തുടങ്ങിയുള്ളൂ അവൻ കാര്യം പറഞ്ഞിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ കൂടി നാടോടുമ്പോൾ നടുവാനല്ലേ അപ്പൊ അവനോട് ചോദിച്ചാൽ പറയാം ഒരു ഇരുപത്തഞ്ച് പൈസ പോക്കറ്റിൽ പരമദ്രോഹി ഈ ഇരുപത്തഞ്ച് പൈസയുടെ ദരിദ്രനായി ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആ പോയവന്റെ മുഴുവൻ പൈസയും അവന്റെ തന്നെ ഇത്രയും പൈസയും ഇരുപത്തഞ്ച് പൈസയ്ക്ക് നാലോചിക്കും ഇപ്പൊ ദരിദ്രനെ മനസ്സിലായി ദരിദ്രനെ മനസ്സിലായി സമ്പന്നനെ മനസ്സിലായി ഭാരതത്തിന്റെ ചിന്തയില്ല ഇത് എക്കണോമിക്സുകാർക്കൊന്നും തിരികില്ല പക്ഷെ ഈ ചിന്തയില്ല ഭാരതം ഇന്ന് ഉറച്ചത് ആ ഭാരതം വളർന്നത് അർജുനൻ ഈ ഹൃദയത്തിന്റെ വളർച്ചയുള്ളവനാണ് അർജുനന്റെ വിശാലതയിൽ അതുകൊണ്ട് കൃപ ഉളവായി അത് പരയിൽ ഉയർന്ന കൃപയായി പരമമായ കൃപയായി കാരണം എല്ലാവരെയും കൂടെ ചേർത്ത് നോക്കുന്ന കൃപയാണ് ഞാൻ ആ ദുര്യോധനനെ കൊന്നാൽ അതിൽ ദുഃഖിക്കുന്ന എന്റെ സഹോദരന്റെ ഭാര്യയെ ഞാൻ കാണുന്നു അതിനപ്പുറം അതുപോലെ തന്നെ എനിക്കൊരു ബന്ധവുമില്ലാത്തൊരു യോദ്ധാവ് ആ മൂലയ്ക്ക് നിൽക്കുന്നു അവന്റെ മരണത്തിലെ ഭാര്യയും ഞാൻ കാണുന്നു രണ്ടും ഞാനായി പരിണമിക്കുന്നു ഇവിടെ ബന്ധത്തിനെല്ലാം അപ്പുറം സമസ്ത ജീവരാശികളും ഞാനായി പരിണമിച്ച ആ മുഹൂർത്തത്തിൽ കൃപാപരവശനായ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു ഭഗവാൻ നോക്ക് നോക്കാം കൃഷ്ണനോട് എന്ത് പറഞ്ഞു കൃഷ്ണനോട് പറഞ്ഞു എന്ന് പറയുമ്പോഴേ എട്ട് മണിക്ക് ഒരു മിനിറ്റ് ബാക്കിയായി അല്ലേ ഇനി ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം ക്ലാസ്സോ കേൾക്കുമ്പോൾ എന്റെ ക്ലാസ്സിന് ഒരായിരം സംശയമേ നിങ്ങൾക്കുണ്ടാവും ഞാൻ ഭൂമിയിൽ ശാന്തിയും കൊണ്ടുവന്നവനല്ല പണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈശോ മിശിഹ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ ശാന്തിയുമായാണ് വന്നത് അല്ല ഞാൻ ഇടർച്ചയുടെ വാളുമായാണ് എവിടെ അഞ്ചു പേർ ഒരുമിച്ചിരിക്കുന്നുവോ ഇതുവരെ മനസ്സിലായെന്ന് വ്യാമോഹിച്ച അവർ മനസ്സിലായില്ലെന്ന സംഘർഷത്തിലേക്കെത്തുന്ന പരസ്പരം ഇടർച്ചയിലേക്ക് വഴുതി വീഴുന്ന ഇടർച്ചയുടെ വാളും കൊണ്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ ഈ ഭൂമിയിലെത്തിയത് ശാന്തിയുടെ ദൂതനായിട്ടല്ല ഇടർച്ചയുടെ വലിയ വാളും കൊണ്ടാണ് ഈ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത് മുതൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ഒരായിരം സംശയങ്ങളും ഉണ്ടാകണം ചോദിക്കണമെന്ന് വിചാരവും ഉണ്ടാവും ഈ ശബ്ദത്തിന്റെ കഠോരത അത് ഞാൻ ഉണ്ടാക്കിയതല്ല എന്റെ അല്ല കാരണം ഈ ശബ്ദം വളരെ മോശമാണെന്ന് എനിക്കറിയാം പക്ഷെ ഈ ശബ്ദം എനിക്കൊന്നും ചെയ്യാനാവില്ല ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് അല്ല ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ല ഇതിലൊന്നും ഒരിക്കലും തന്നതാണ് അതുകൊണ്ട് പരാതി പറഞ്ഞാലും പ്രയോജനമില്ല തന്നതൊക്കെ സ്വീകരിക്കുകയല്ലാതെ പരാതി പറഞ്ഞതുകൊണ്ട് മാറുകയുമില്ല അതുകൊണ്ട് അവൻ തന്ന ശബ്ദമാണ് ഇത് കേൾക്കുമ്പോൾ സംശയം ചോദിക്കാവോ എന്നൊരു ഭയം ഉണ്ടാവും അതും ഇന്നലെ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് സംശയം ഒരുതരം പേടി ഞാൻ ആകെ പോയി കണ്ണാടി നോക്കി എന്റെ മുഖത്ത് കൊമ്പുകൾ വല്ലതും മുളച്ചിട്ടുണ്ടോ പല്ല് നീണ്ട ദംഷ്ട്ര പോലെ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി കണ്ണാടി നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇല്ലെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ് എങ്കിലും എന്നോട് പറഞ്ഞവർ പറഞ്ഞത് ഒരു വല്ലാത്ത പേടി ചോദിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അടുക്കലെത്തുമ്പോഴേക്ക് ഒരുതരം ഭയം ഏതായാലും ഭയക്കണ്ട സംശയങ്ങൾ ചോദിച്ചാൽ എനിക്ക് പ്രയോജനമാണ് കൂടുതൽ പഠിക്കാൻ കഴിയും നിങ്ങളെ പഠിപ്പിക്കാമെന്ന വ്യാമോഹം എനിക്കില്ല കാരണം ഇവിടുന്ന് ഇറങ്ങിയാൽ എന്തെങ്കിലും അറിയുമോ എന്ന് എനിക്ക് നിശ്ചയില്ല ഇത് വ്യാസഗതിയാണ് ഇവിടെ കയറിയിരിക്കുന്നവൻ പഠിപ്പിക്കുമെന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു അനുഭവം കേട്ടറിഞ്ഞിട്ടുണ്ട് ആദിശങ്കരൻ തന്റെ ശിഷ്യന്മാർക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിയുമൊക്കെ കഴിഞ്ഞു വന്ന ഒരു ഏഴ് ഏഴര മണിയാവുമ്പോൾ സൂത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ് അപ്പം അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അതിലൊരു ശിഷ്യൻ പയ്യന പ്രായം നിർത്തിയിട്ടില്ല കൊച്ചു പയ്യന തോടകൻ എന്നാണ് അവൻ്റെ പേര് ശങ്കരന്റെ മുണ്ടുമൊക്കെ നനച്ച് പുറത്ത് വിരിക്കാനായിട്ട് ഇങ്ങനെ പോകും വെളിയിൽ കൂടൊക്കെ നടക്കുന്നത് അത് ക്ലാസ്സിലേക്കൊന്നും വരാറില്ല പക്ഷെ അവന ആ പുറത്ത് നടക്കുമ്പോഴേ ശങ്കരനോട് ക്ലാസ് തുടങ്ങാറുള്ളൂ തൊഴിൽ ദിവസം വന്നിരുന്നപ്പോൾ അവൻ അവിടെയെങ്കിലും ഇല്ല പത്മപാതിര് പറഞ്ഞു ആചാര്യ സമയായി തോടകനെ ഇനിയും കണ്ടില്ല അവൻ പയ്യനല്ലേ ഒന്നും മനസ്സിലാവില്ല ഞങ്ങളോ ഒക്കെ മട്ടില്ല പറഞ്ഞു ശങ്കരം ഏതായാലും അവന് മറുപടി ഒന്നും പറഞ്ഞില്ലേ അന്ന് ക്ലാസ്സൊക്കെ എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ തോടകൻ അവിടെ വെളി വന്നപ്പോൾ തോടകനെ വിളിച്ചു ശങ്കരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു തോടകൻ അവിടെ കരുതുന്നു ഗുരു പറഞ്ഞാൽ അനുസരിക്കുള്ളൂ ഇതുവരെ അനുസരിച്ചിട്ട് മാത്രമേ ഉള്ളൂ തോടകൻ സംശയിച്ചിട്ടേ ഇല്ല തോടകൻ ഈ പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിയണമെന്നും തോന്നിയിട്ടില്ല തോടകൻ ഒന്നറിയാം അറിയേണ്ടപ്പോൾ അറിഞ്ഞോളും അത് ഞാനെന്തിനാ കിടന്ന് ഇതുവരെ ഉള്ളതിൽ ഞാൻ പ്രയത്നിച്ചിട്ടാണോ ഇതൊക്കെ നടന്നത് അതുകൊണ്ട് തോടകൻ ശങ്കരൻ വിളിച്ചു കയറ്റി ഇരുത്തിയപ്പോ ഇരുന്നേ ഉള്ളൂ എനിക്ക് പറ്റില്ല കേട്ടോ ഞാനിരുന്നാൽ അയ്യോ നടക്കുമെന്നറിയില്ല ഒന്നുമില്ല സാധാരണ അവിടെ കയറി വീഴ കയറിയിരുന്നു ഇരുന്ന് കഴിഞ്ഞ് തുടങ്ങി അങ്ങനെയാണ് ശ്രുതിസാര ഉണ്ടാകുന്നത് തുടക കൃതികളിൽ ഉത്തമോത്തമമായ കൃതിയാണ് അദ്വൈത വേദാന്തത്തിന്റെ അവസാന വാക്കാണ് ശങ്കരനെയും ശിഷ്യന്മാരെയും ഇരുത്തി ശങ്കരനും ഇരുന്ന് ശിഷ്യന്മാരും ഇരുന്ന് തന്റെ വത്സല ശിഷ്യനായ തോടകനിൽ നിന്ന് നിർഗളിച്ചതാണ് ഗുരു ഏത് രൂപത്തിലും ശിഷ്യനിലൂടെ നിർഗളിക്കും അതിന് ഗുരു ഒഴിച്ചവിടെ കയറ്റി വെച്ചിരിക്കുന്നതൊക്കെ പറിച്ചു കളയണം ഇരിക്കാൻ ഇടം വേണ്ടേ കൺഫോളോ നമ്മൾ നേരത്തെ ഒരുപാട് സാധനം കുത്തി നിറച്ചിട്ടുണ്ട് കാണുന്ന പാട്ട കഷ്ണങ്ങളും മയിൽപ്പീലിത്തുണ്ടുകളും കുപ്പി കഷ്ണങ്ങളും പുറത്ത് കാണുന്നതും അവലും തേങ്ങയും ശർക്കരയും കഞ്ഞിയും ചോറും പച്ചക്കറി എരിഞ്ഞതും എന്ന് വേണ്ടി കാണുന്നതൊക്കെ കുത്തി നിറച്ചൊരു പഴഞ്ചൻ ചാക്ക ഇത് ഇതിന്റെ കൂട്ടത്തിൽ ഗുരുവും കൂടെ കയറി ഇരുന്നോളാണ് അവിടെ ഇടവേണ്ടേ സൺബുദ്ധിസ്റ്റുകൾ പറയും ഒരിക്കലും സൺബുദ്ധിസ്റ്റ് ഗുരുവിനെ കാണാൻ ഒരു പ്രൊഫസർ ചെന്നു ഭയങ്കരനാണ് ഡിഗ്രിയൊക്കെ വളരെ കൂടിയതാണ് M A P H D E D L D ഒക്കെ ഉള്ളതാണ് അയാൾ കയറി ചെന്നു ഗുരുവോടിരുന്നു അപ്പൊ അദ്ദേഹം ഓപ്പോസിറ്റ് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ശിഷ്യനെ വിളിച്ചു ധ്യാനയോഗം പഠിക്കാൻ ചെന്നിരിക്കുകയാണ് ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ശിഷ്യ ചായ വേണം ഒരു പോണി നിറച്ച് ചായയും രണ്ട് ഗ്ലാസും കൊണ്ടുവരാൻ പറഞ്ഞു ഒരു ഗ്ലാസ് മുമ്പിൽ വെച്ചിട്ട് പോണിയിൽ നിന്ന് ചായ ഒഴിക്കാൻ തുടങ്ങി ചായ ഗ്ലാസിൽ നിറഞ്ഞു ടംബ്ലറിൽ നിറഞ്ഞു അതിൽ നിന്ന് കവിഞ്ഞൊഴുകി മേശയുടെ പുറത്തു വീണു ആ വിരി നനഞ്ഞു ആ പ്രൊഫസറുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചായയിൽ നോക്കാതെ ഇയാൾ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഗുരു പ്രൊഫസർ സംഘർഷത്തിലാകാൻ തുടങ്ങി നിറഞ്ഞു കവിയാൻ തുടങ്ങിയപ്പോൾ പ്രൊഫസർക്ക് ദേഷ്യം വരാൻ തുടങ്ങി തന്നെ അവഹേളിക്കുകയാണോ ഇയാൾക്ക് എന്തു പറ്റി ഇയാൾ ധ്യാനത്തിലേക്ക് പോയോ വീണ്ടും നോക്കി ആ വിരി മുഴുവൻ നനഞ്ഞ് താഴേക്ക് ഒഴുകി തന്റെ പാൻസിൽ ഒരു തുള്ളി വീണ് തറയിലേക്ക് വീഴാൻ തുടങ്ങുന്നു ഇനിയും പിടിച്ചില്ലെങ്കിൽ കുഴപ്പമാണ് ആ കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്ത് അസംബന്ധമാണ് കാണിക്കുന്നത് അതെ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ നിറഞ്ഞിരിക്കുന്ന ഗ്ലാസ്സിൽ ഇനി എങ്ങനെ കൊള്ളിക്കും അനേക വിഷയങ്ങൾ നിറഞ്ഞ ഈ മനസ്സുകളിൽ ഇനി എങ്ങനെ കൊള്ളിക്കുമെന്ന് ധ്യാനയോഗി ചോദിക്കുക നമ്മുടെയൊക്കെ ഈ അനേക കാര്യങ്ങൾ കുത്തി നിറച്ചിരിക്കുകയാണ് ഇതിന്റെ അടുക്കെല്ലാം തെറ്റും കാണുന്ന ചപ്പും ചവറും ഒക്കെ പെറുക്കിയിടുകയാണ് ഇത് സിസ്റ്റമാറ്റിക് കളക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ശാഖാചംക്രമണം ചെയ്താൽ അങ്ങ് വിട്ടുപോവുകയും ചെയ്യും അത് വരാതെ നമ്മിലേക്ക് തിരിച്ചു വരാൻ എപ്പോഴും കഴിയണമെങ്കിൽ ഇത് ഫീഡ് ചെയ്യുന്നത് അടുക്കോടെ വേണം ഇതിന്റെ സോഫ്റ്റ്വെയറുകളിൽ വളരെ ശ്രദ്ധിച്ച് ഫീഡ് ചെയ്യണം അങ്ങനെ ചെയ്താൽ അവശ്യ സന്ദർഭത്തിൽ ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് സംശയങ്ങളൊക്കെ ഉണ്ടായാൽ ചോദിക്കാം എനിക്കറിയാവുന്നവ പറഞ്ഞുതരാം അറിയില്ലാത്തവ നിങ്ങളിൽ നിന്ന് പഠിക്കാം നിങ്ങൾ ചോദിക്കുന്നവയുടെ ഉത്തരം നിങ്ങളിൽ ഉണ്ടാവും അത് ചിലവൊക്കെ പറഞ്ഞു തരാൻ കഴിയുമെന്ന് ആചാര്യൻ അനുഗ്രഹിച്ചു വിട്ടിട്ടുണ്ട് എത്രത്തോളമെന്ന് എനിക്കറിയില്ല ഒരു അവസരമോ അതുകൊണ്ട് ഏതായാലും വന്നോളൂ ചോദിക്കാം ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ ഞാനിവിടെ എത്തുന്നുണ്ട് അന്നേരം മൂലം നിങ്ങൾക്ക് ചോദിക്കാം ചോദ്യമൊക്കെ എവിടെ നിന്ന് ചോദിച്ചാൽ മതി അതാ എനിക്കും നിങ്ങൾക്കും സുഖം അത് ഞാൻ നേരത്തെയും പറഞ്ഞു ചോദ്യമുള്ളവർ ഇവിടെ വന്നിരുന്നാൽ ഞാൻ ഇവിടോട്ട് വരാം ഇവിടെ ഇരിക്കാം കാരണം ഇതൊക്കെ ഇത്തരം ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ തുറന്ന് ചോദിക്കുമ്പോഴാണ് എൻ്റെയും നിങ്ങളുടെയും അഹംബുദ്ധി പോയി കിട്ടുന്നത് ഒരു മുറിക്കാത്തിരുന്ന് വരുമ്പോൾ എൻ്റെ അഹംബുദ്ധിയും വരും നിങ്ങളുടെ അഹംബുദ്ധിയും വരും അപ്പോൾ ഇവിടെയൊക്കെ അടിച്ചു തകർത്ത് ഇതിന്റെ മഠാധിപതിയായിട്ടും കുറച്ചു കാലം വിലസിക്കളയാവുന്ന എന്റെ അഹങ്കാരത്തിനും തോന്നും അപ്പോൾ ഇവിടുത്തെ ന്യൂനതകളൊക്കെ ഞാൻ നിങ്ങളോട് രഹസ്യമായി പറയും നിങ്ങൾ രഹസ്യമായി എന്നോട് പറയും പിന്നെ കുറച്ച് ഗൂഢാലോചനകൾ നടക്കും അതിനൊക്കെ ഈ മുറികളാ കുഴപ്പമുണ്ടാക്കുന്നത് ചുവരുകളെല്ലാം ഇടിച്ചു കളഞ്ഞിടത്ത് ഒന്നിനെയും പേടിക്കാനില്ല ഭിത്തി കെട്ടാത്തവന് ഒന്നും കൊണ്ടുപോകുമെന്ന് പേടിക്കാനില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം നിങ്ങൾ ഒന്നാമതി പറയാം ഇന്ന് അവസാനിപ്പിക്കാം ബാക്കി നാളെ പാദയോഗത്തെ നോക്കിക്കാണുന്നിടം വരെ എത്തി അർജുനൻ കൃപാ പരവശനായിട്ട് വിഷാദമഗ്നായിട്ട് ഭഗവാനോട് ഇങ്ങനെയുള്ള വാക്കിനെ പറഞ്ഞു എന്നുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതെന്ന് തോന്നുന്നു യുദ്ധക്കളത്തിലെത്തിയ അർജുനൻ വൈയക്തിക ഭാവത്തിൽ നിന്ന് സമഷ്ടിഭാവത്തിലേക്ക് ഒരു നിമിഷം കൊണ്ട് ഭഗവാന്റെ ശംഖനാദം കൊണ്ടാകാം ഇത് പറയുമ്പോൾ രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം ശ്ലോകം ആരംഭിക്കുമ്പോൾ പറയേണ്ടതും എന്നാലിപ്പോൾ സന്ദർഭം വന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതുമായ ഒന്ന് ഈ ഉപപർവത്തിന് ഭഗവത്ഗീത ഉപപർവമെന്നാണ് വ്യാസൻ തന്നെ പേരിട്ടിട്ടുള്ളത് ഭഗവത്ഗീതയാണ് ഭവം നിഹത്യയോഗം ദദാതി ഇതി ഭഗ ഭവം നിഹത്യ യോഗം ദദാതി ഇതി ഭഗ ഭവത്തെ സംസാരത്തെ ഭവസാഗരത്തെ നിഹനിക്കുന്ന തരണം ചെയ്യുവാൻ സമർത്ഥമാക്കുന്ന യോഗമേതോ അതിനെ ദാനം ചെയ്യുന്ന ഇതിനാണ് ഭഗം എന്ന് പറയുന്നത് ഭഗവത് ഭവസാഗര താരണ സമർത്ഥമായ ഗീത ഭവസാഗരത്തെ തരണം ചെയ്യുന്നത് ജ്ഞാനം കൊണ്ടാണ് മറ്റൊന്നും കൊണ്ടുമാവില്ല ഇത് കേൾക്കുമ്പോൾ ഒരു ധാരണപ്പശ ഉണ്ടാവരുത് ഭക്തിയെന്നും ജ്ഞാനമെന്നും കർമ്മയോഗമെന്നും ഞാൻ ഈ പ്രഭാഷണ വേളയിൽ ഉച്ചരിക്കുന്നത് മൂന്നും എന്നെ സംബന്ധിച്ചിടത്തോളവും എന്റെ പൂർവാചാര്യ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഏകമാണ് ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളവും ജ്ഞാനയോഗമെന്നും കർമ്മയോഗമെന്നും ഭക്തിയോഗമെന്നും മൂന്ന് വഴികളില്ല ഏകമാണ് ഇവിടെയും നിങ്ങളെ ഞാൻ സംഘർഷത്തിൽ എത്തിക്കുകയാണ് അത് പിന്നീട് കൂടുതൽ നിങ്ങൾക്ക് ആ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഞാൻ അതിലേക്ക് വരുന്നുള്ളത് കൊണ്ട് അധികം നീട്ടുന്നില്ല ഭാഗം നാം ഇന്ന് പരസ്പരം മത്സരിക്കുവാനും ആധ്യാത്മികതയുടെ പേരിൽ അതിർവരമ്പുകൾ ഉണ്ടാക്കുവാനും ആധ്യാത്മിക ബുദ്ധിയിൽ ഭിന്നരാകുവാനും നമ്മുടെയൊക്കെ അഹന്തയ്ക്കൊത്ത് ഞാൻ ജ്ഞാനയോഗിയാണ് ജ്ഞാനിയാണ് ഭക്തിയോഗമൊന്നും ശരിയല്ല എന്ന് പറയുന്നവരും ഭക്തി മാത്രമാണ് ശരി ഈ ജ്ഞാനമൊക്കെ വൃഥാവിലാണ് എന്ന് പറയുന്നവരും ഈ പ്രപഞ്ചമാകെ ദുഃഖപൂർണമായിരിക്കുമ്പോൾ തനിക്ക് മാത്രമായി സമാധി ആസ്വദിക്കുന്ന മുനിക്ക് എന്ത് ചാരിതാർത്ഥ്യമെന്ന് ചോദിച്ചൊരു പഴയ കവിയുടെ ചുവടുപിടിച്ച് എല്ലാം കർമ്മത്തിലാണ് സുഖമെന്ന് ഒക്കെ ഉണ്ടാവും ശാസ്ത്രം ആഴത്തിൽ പഠിക്കാത്തത് ഭക്തി എന്നത് സ്വരൂപാനുസന്ധാനമാണ് മോക്ഷകാരണ സാമഗ്രിയാം ഭക്തിരേവഗരീയസി സംശയമില്ലെന്ന് ശങ്കരൻ തന്നെ പറയും സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്തി അഭിതീയത ഇത് തന്നെ ജ്ഞാനം ഇത് തന്നെ കർമ്മയോഗം ഭഗവത്ഗീതയിൽ അത് നമുക്ക് പുറകെ കാണാം ഒരു ഭക്തനും അതിന്റെ പൂർണ്ണതയിൽ ഒരു ജീവിയെപ്പോലും തന്നിൽ നിന്ന് അന്യമായി കാണുന്നില്ല ഒരു ജ്ഞാനിയും ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ ഈ ചരാചര ജഗത്തിൽ ഒന്നിനെയും തന്നിൽ നിന്ന് അന്യമായി കാണുന്നില്ല ഇത് അനുഭവിക്കാനാകട്ടെ ഭാവാതീത ജ്ഞാനത്തിന്റെ ഉന്നത എത്തുകയും വേണം ഭാരതീയന് മാത്രമല്ല ഇത് അവകാശപ്പെട്ടിട്ടുള്ളത് ആവിലായിലെ തെരേസ നിജയിലെ ഗ്രിഗറി ശ്രീശങ്കരൻ തുടങ്ങി ആയിരം ആയിരം ആളുകൾ ഇന്നും നൂറുകണക്കിന് ആളുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് അറിയുന്നിടത്തോളം എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ പേരൊന്നും ഉപയോഗിക്കുന്നില്ല അത് മാത്രമല്ല അത് ഞാൻ എന്റെ ശാസ്ത്രബോധത്തിനിടയിൽ നിങ്ങളെ മണിയടിക്കാൻ ഉപയോഗിച്ചായിരുന്നു അതെനിക്ക് തെല്ലു ഇഷ്ടവുമില്ല സോ ആയിരം ആയിരം ഭാവാതീത ജ്ഞാനികൾ എങ്ങനെ അവരെത്തുന്നു എങ്ങനെ അവർ അനുഭൂതികൾ കൈക്കൊള്ളുന്നു അവിടെ ഇതെല്ലാം ഏകമാണ് ചില നിമിഷങ്ങളിൽ ഏത് മനുഷ്യനും ഇതിന്റെ വെളിച്ചം അനുഭവിക്കാറുണ്ട് അതിൽ നമുക്ക് ട്രാൻസ് എന്ന് വിളിക്കാം ട്രാൻസ് സമാധിയല്ല ശുദ്ര സമാധി സമാധിയും ട്രാൻസും തമ്മിൽ അല്പം വ്യത്യാസം ട്രാൻസ് ശുദ്ര സമാധിയാണ് കവികൾ ചിലപ്പോഴൊക്കെ ഇത് അനുഭവിക്കാറ് വേർഡ്സ്വർത്ത് അനുഭവിക്കുന്നുണ്ട് in his excursion in his Tintern Abbey lines അസ്കർഷനിൽ അദ്ദേഹം അനുഭവിക്കുന്ന രംഗം വില്യം ഹേസ്റ്റ് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സ്വാമി വിവേകാനന്ദന് അതിന്റെ കൂടുതൽ വിവരമറിയണമെന്ന് തോന്നിയത് ഹേസ്റ്റ് തന്നെയാണ് സ്വാമിജിയെ രാമകൃഷ്ണന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നത് ഒരു ക്ഷുദ്ര സമാധി എന്നാണ് പറയുന്നത് രാമകൃഷ്ണൻ അനുഭവിച്ചതല്ല ബേഡ്സ്വർത്ത് അനുഭവിച്ചു അദ്ദേഹത്തിന്റെ ടിൻഡനാബിയിൽ പോലും my aching joys and desire of chase എന്നൊക്കെ എഴുതുമ്പോൾ കവി ഒരുതരം ഭാവദൂകതയിലെത്തുന്നുണ്ട് അതിന് ഭാവദൂകത എന്ന് മലയാളത്തിൽ പറയാമെന്ന് തോന്നുന്നു പി കെ പരമേശ്വരൻ നായർ മലയാള സാഹിത്യ ചരിത്രത്തിൽ ഈ പദമ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് എന്റെ ഓർമ്മ ഞാൻ കോയിൻ ചെയ്തതല്ല വേണമെന്ന് അറിയിക്കാൻ പറഞ്ഞ അപ്പോ മനുഷ്യ ആത്മാവ് എല്ലാം മറന്ന് തന്നിലേക്ക് തിരിച്ചു വരുന്ന സ്വധാമത്തിലേക്ക് തിരിച്ചു വരുന്ന അപൂർവ നിമിഷം ട്രാങ്കുളിറ്റി ദ ട്രാങ്കുൾ സ്റ്റേറ്റ് വേർസ്വർത്ത് തന്നെ പറയുന്നുണ്ട് അപ്പോ മനുഷ്യാത്മാവ് തന്നിലേക്ക് തിരിച്ചെത്തുന്ന ചില ദുർലഭ നിമിഷങ്ങൾ എല്ലാവരും അനുഭവിക്കാറ് അർജുനനും പരമമായ കൃപ കൊണ്ട് അങ്കിതമായി ആ ഒരു നിമിഷം ആയിരം ആയിരം യുദ്ധങ്ങൾ ചെയ്തിട്ടും യുദ്ധത്തെ മുഴുവൻ പരിത്യജിക്കുമാറ് സമസ്ത യോദ്ധാക്കളും അവരുടെ ഭാര്യമാരും മക്കളും അച്ഛനും അമ്മയും എല്ലാമായി ആ യുദ്ധത്തിന്റെ കെടുതികൾ അവ അനുഭവിക്കുവാൻ പോകുന്ന ചരാചര ജഗത്തിലെ വസ്തുക്കളെല്ലാമായി ഒരു നിമിഷം ഉയരുക ഈ ഉയർച്ച ജിജ്ഞാസയുടെ ആരംഭമാണ് ഇവിടെ അർജുനനിലെ ആത്മപ്രകാശം കൊണ്ട് സ്പന്ദിക്കുന്ന നാടികളെ സ്പർശിച്ചാൽ ഇടപിങ്കളകളെയൊക്കെ സ്പർശിച്ചാൽ അത് സ്പർശിക്കാൻ കഴിയുന്ന ഒരാചാര്യന്റെ മധുരോദാരമായ മൊഴികളുണ്ടായാൽ അതിന്റെ ഫലം എന്തായിരിക്കും ജിജ്ഞാസുവായ അർജുനൻ തന്റെ അവസ്ഥയിൽ തന്നെ